അധ്യായം പന്ത്രണ്ട് ഷേൽത്തിയേലിന്റെ മകനായ സെരുബാബേലിനോടും യോശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആവിത് സെരായാവ് ഇരമ്യാവ് യസ്ര അമരിയാവ് മല്ലു ഹത്തൂഷ് ഷഖന്യാവ് രഹൂം മെരേമോത് ഇദ്ദോ ഗിന്നത്തോയി അബ്ബിയാവ് മിയാമി മയദ്യാവ് ബിൽഗ ഷെമയ്യാവ് യോയാരീബ് യദായാവ് സല്ലു ആമോക് ഹിൽക്കിയാവ് യദായാവ് ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാർ ആയിരുന്നു ലേവ്യരോ യേശുവ ബിന്നൂവി കത്മിയൽ ഷേരബ്യാവ് യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മഥന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ച് നിന്നു യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു യോയാക്കീം എല്യാഷീബിനെ ജനിപ്പിച്ചു എല്യാഷീബ് യോയാദെ ജനിപ്പിച്ചു യോയാദ യോനാഥാനെ ജനിപ്പിച്ചു യോനാഥാൻ യദ്ദുവയെ ജനിപ്പിച്ചു യോയാക്കിമിന്റെ കാലത്ത് പിതൃഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറായ കുലത്തിന് മെരായാവ് ഇരമ്യ കുലത്തിന് ഹനന്യാവ് യസ്ര കുലത്തിന് മെസുല്ലാം അമരിയ കുലത്തിന് യഹോഹാനാൻ മല്ലു കുലത്തിന് യോനഥാൻ ശബന്യ കുലത്തിന് യോസെഫ് ഹാരീം കുലത്തിന് അദ്ന മെരായോത് കുലത്തിന് ഹെൽക്കായി ഇദ്ദോ കുലത്തിന് സഖരിയാവ് ഗിന്നഥോൻ കുലത്തിന് മെസുല്ല അബിയ കുലത്തിന് സിക്രി മിന്യാമീൻ കുലത്തിനും മോവദ്യ കുലത്തിനും പിൽത്തായ് ബിൽഗ കുലത്തിന് ഷമ്മുവ ഷെമയ്യ കുലത്തിന് യഹോനാഥാൻ യോയാരീപ് കുലത്തിന് മഥനായി യദായ കുലത്തിന് ഉസി സല്ലായി കുലത്തിന് കല്ലായി ആമോ കുലത്തിന് ഏബർ ഹിൽക്കിയ കുലത്തിന് ഹഷബ്യാവ് യദായാകുലത്തിന് നെഥനിയൽ എല്യാശീബ് യോയാദ യോഹാനാൻ യദ്ദൂവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ ദാര്യാവേശന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി എഴുതിവെച്ചു ലേവ്യരായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്ന് എല്യാഷീബിന്റെ മകനായ യോഹാനാന്റെ കാലം വരെ ദിനവർത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു ലേവ്യരുടെ തലവന്മാർ ഹഷബ്യാവ് ഷേരബ്യാവ് കത്മിയേലിന്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പനപ്രകാരം തരം തരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തുവന്നു മഥന്യാവും ബക്ബൂക്കിയാവും ഒബാദ്യാവ് മെസുല്ലാം തൽമോൻ അക്കൂബ് എന്നിവർ വാതിലുകൾക്കരികെയുള്ള ഭണ്ണാരഗ്രഹങ്ങൾ കാക്കുന്ന വാതിൽകാവൽക്കാർ ആയിരുന്നു ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കിമിന്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിന്റെയും ശാസ്ത്രിയായ യസ്ര പുരോഹിതന്റെയും കാലത്തും ഉണ്ടായിരുന്നു യരുഷലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവം ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വ വാസസ്ഥലങ്ങളിൽ നിന്നും എരുശല്യമിലേക്ക് അന്വേഷിച്ച് വരുത്തി അങ്ങനെ സംഗീതക്കാരുടെ വർഗം എരുശല്യമിന്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്തിയരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവ്യത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി സംഗീതക്കാർ എരുശിലേമിന്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തും കൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് രണ്ട് വലിയ കൂട്ടങ്ങളെ നിയമിച്ചു അവയിലൊന്ന് മതിലിന്മേൽ വലത്തുഭാഗത്തുകൂടി കുപ്പവാതുക്കലേക്ക് പുറപ്പെട്ടു അവരുടെ പിന്നാലെ ഹോശയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ പാതിപേരും നടന്നു അസരിയാവും യസ്രയും മിഷുല്ലാമും യഹൂദയും ബെന്യാമീനും ഷെമയ്യാവും ഇരമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാഫിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മഥന്യാവിന്റെ മകനായ ഷെമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സെഖരിയാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടുകൂടെ അവന്റെ സഹോദരന്മാരായ ഷെമയ്യാവ് അസരയേലും മിലലായിയും ഗിലലായിയും മായായിയും നെഥനയേലും യഹൂദയും ഹനാനിയും നടന്നു യസ്ര ശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിന്റെ നഗരത്തിന്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മതിലിന്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു സ്തോത്രഗാനക്കാരുടെ രണ്ടാം കൂട്ടം അവർക്ക് എതിരെ ചെന്നു അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിന് അപ്പുറം വിശാല മതിൽ വരെയും എഫ്രയും വാതിലിനപ്പുറം പഴയ വാതിലും മീൻവാതിലും ഹനനേലിന്റെ ഗോപുരവും ഹമ്മേയ ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു അവർ കാരാഗ്രഹവാതുക്കൽ നിന്നു അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോടുകൂടെയുള്ള പ്രമാണികളിൽ പാതിപേരും നിന്നു കാഹളങ്ങളോടുകൂടെ എല്യാക്കീം മയസ്സയാവ് മിന്യാമീൻ മീഖായാവ് എല്യോവേനായി സെഖരിയാവ് ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസ്സയാവ് ശമയ്യാവ് എലയാസർ ഉസി യഹോഹാനാൻ മൽക്കിയാവ് ഏല യേസർ എന്നിവരും ദൈവാലയത്തിനരികെ വന്നു നിന്നു സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി ഇസ്രഹിയാവ് അവരുടെ പ്രമാണിയായിരുന്നു അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു അതുകൊണ്ട് യരുസലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ണാരത്തിനും ഉദർച്ച അർപ്പണങ്ങൾക്കുമുള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശലോമോന്റെയും കൽപ്പനപ്രകാരം ചെയ്തു പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആയുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ഇസ്രയേലും സെരുബാബേലിന്റെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തുവന്നു അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു ലേവ്യർ അഹരൂന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു